ധാരാളം വ്യക്തികൾ അന്വേഷിക്കുന്ന ഒരു വസ്തുതയുണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ശബരിമലയിലെ മകരജ്യോതിസ് അത് മനുഷ്യനുണ്ടാക്കുന്നതല്ലേ എന്ന് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഏത് കാര്യവും നമുക്ക് പല രീതിയിൽ അതിനെ വിവരിക്കാം വ്യാഖ്യാനിക്കാം വിലയിരുത്താം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ശബരിമലയിലെ ജ്യോതി മകരജ്യോതി മനുഷ്യൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്താ കുഴപ്പമെന്നുള്ളതാണ് മകരവിളക്ക് വിളക്കാകണമെങ്കിൽ മനുഷ്യനുണ്ടാക്കണം ജ്യോതി എന്നുള്ളതാണെങ്കിൽ മനുഷ്യനുണ്ടാക്കണം മകര സംക്രമത്തിലെ നക്ഷത്രം അത് മനുഷ്യനുണ്ടാക്കണതല്ല നക്ഷത്രം മനുഷ്യനുണ്ടാക്കാൻ സാധ്യമല്ല ബാക്കിയെല്ലാം ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ടത് മനുഷ്യരല്ലേ ഉണ്ടാക്കുന്നത് ശബരിമല ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൽ അകത്ത് വെച്ചിരിക്കുന്ന വിഗ്രഹം മനുഷ്യനല്ലേ ഉണ്ടാക്കിയത് ആ ശ്രീകോവിൽ മനുഷ്യനല്ലേ ഉണ്ടാക്കിയത് ആ ക്ഷേത്രം മനുഷ്യനെ ഉണ്ടാക്കിയത് പതിനെട്ടാം പടി മനുഷ്യനെ ഉണ്ടാക്കിയത് അവിടെ പൂജ നടത്തുന്നവരെല്ലാം മനുഷ്യരാണ് ദേവസ്വം ഭാരവാഹികൾ മനുഷ്യരാണ് അങ്ങോട്ട് യാത്രയ്ക്ക് പോകുന്ന വഴിയിൽ എല്ലാം മനുഷ്യനിർമ്മിതമാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ ആരോ എന്തോ എങ്ങനെയോ എവിടെയോ വെച്ച് എന്തൊക്കെയോ പറയുന്നു എന്ന് ധരിച്ച് നമ്മളും ആ ചോദ്യം ആവർത്തിക്കുകയാണ് ഈ ശബരിമല ജ്യോതി മനുഷ്യനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം ഇടിഞ്ഞു വീഴുമെന്നൊരു തോന്നൽ ചിലർക്കുണ്ട് വെറുതെ അവരോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഭാരതീയ ഗ്രന്ഥത്തിൽ നഗരജ്യോതി ഈശ്വരനാണ് ഉണ്ടാക്കുന്നത് എന്നോ മനുഷ്യനല്ല ഉണ്ടാക്കുന്നത് എന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഭക്തിയുടെ ഹരമൂത്ത് ദിവ്യമായ ജ്യോതിഷ് എന്ന് പറഞ്ഞു കാണും അത് ഭക്തിയുടെ ഹരമില്ലെങ്കിലും ഏത് വിളക്കിലെ ജ്വാലയും ദിവ്യമാണ് അത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ചേരമാൻ മോസ്കിലാണെങ്കിലും വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും നമ്മുടെ ചെരുപ്പ് ഉപയോഗിച്ച് ആ വിളക്ക് ജ്വാലക്കെടുത്തില്ല കാരണം അത് നമുക്ക് ദിവ്യമാണ് നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഒരു പച്ച യുക്തിവാദി ഒരു പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്തേക്കാം അല്ലെങ്കിൽ ഏത് ഇടതുപക്ഷം വലതുപക്ഷം മധ്യപക്ഷക്കാരനോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഈശ്വരവിശ്വാസിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് ചിരിപ്പ് കൊണ്ട് കെടുത്തുകയോ അല്ലെങ്കിൽ അത് അർഹതയില്ലാത്ത രീതിയിൽ ആ വിളക്കിനെ തരം താഴ്ത്തുകയോ ചെയ്യാറില്ല കാരണം ഏത് വിളക്കും ഏത് ജ്വാലയും സാമാന്യ രീതിയിൽ നമ്മൾ അതിനെ ദിവ്യമായി പറയുന്നു അത് ദിവ്യമായ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ദിവ്യ ജ്യോതിഷ എന്നുള്ളതിൻ്റെ അർത്ഥം മനുഷ്യനല്ല ഉണ്ടാക്കുന്നത് എന്നില്ല ദൈവമാണത് ഉണ്ടാക്കുന്നത് എന്നർത്ഥവും ദിവ്യ ജ്യോതിഷനില്ല ദൈവീകമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹം നല്ല അർത്ഥം എൻ്റെ അമ്മ എനിക്ക് ദൈവീകമായ ഒരു പരിവേക്ഷമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ഞാൻ അമ്മയെ ഈശ്വരന് തുല്യമായിട്ടാണ് കാണുന്നത് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ അമ്മ ഈശ്വരനാണെന്ന് അർത്ഥമേ ഇല്ല അമ്മ ഈശ്വരന് തുല്യം ഉയരട്ടെ എന്നർത്ഥം അത്രയും ലെവലിലേക്ക് എത്തട്ടെ എന്നർത്ഥം അതേപോലെ ശബരിമല ശബരിമല ജ്യോതിഷിനെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളും ഇന്ത്യ വിഷനിൽ വളരെ ക്രൂരമായിട്ട് നീചമായിട്ട് നിന്ദ്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്താണാവോ ഇന്ത്യ വിഷൻകാരെ വിചാരിച്ചത് ആഗ്രഹിച്ചത് അതായത് ഇത് മനുഷ്യനാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിരുന്ന സത്യാന്വേഷണം പൂർത്തീകരിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടുമെല്ലാം ഈ സത്യം തുറന്നു പറയിച്ചാൽ ഹിന്ദു ഇടിഞ്ഞു വീഴുമെന്ന് ഹിന്ദുവായ വാർത്ത വായിക്കുന്ന വ്യക്തികൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ല കേരളീയരുടെ മുമ്പിൽ ഞങ്ങളുടെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കപ്പാസിറ്റി തെളിയിക്കാൻ വേണ്ടിയാണോ ഷാർപ്പായിട്ടുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയുന്നവർ പതറുന്ന കാഴ്ച കണ്ട് ലോകജനത ഇന്ത്യ വിഷനിലെ ആ വാർത്ത വായിക്കുന്ന വ്യക്തിയെ സമാധാനപൂർവ്വം ഭക്തിപൂർവ്വം തൊഴുമെന്ന് വിചാരിച്ചിട്ടാണോ ഇവർ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത് കണ്ണമാലി പള്ളിയിൽ ഔസേപ്പിൻ്റെ ഡെഡ് ബോഡി ക്രിമേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട് ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ അത് കണ്ണമാലി പള്ളിയിൽ ഔഷേപ്പ് പിതാവിൻ്റെ ആണോ അത് അല്ല സാധാരണ മനുഷ്യൻ്റെ ആണോ അല്ല ഏതെങ്കിലും മൃഗത്തിൻ്റെ ആണോ എന്ന് അതുപോലെ തന്നെ ഗോവയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റുകയും മതം മാറാത്തവരെ കൊല്ലുകയും ചെയ്ത സെയിൻറ്റ് സേവിയർ ഫ്രാൻസിസിൻ്റെ ഡെഡ് ബോഡി ഗോവയിലെ സെയിൻറ്റ് സേവിയർ ദേവാലയത്തിൽ വെച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാരനായ സേവിയർ ഫ്രാൻസിസിൻ്റെ ഡെഡ് ബോഡി അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഡെഡ് ബോഡിയാണെന്നുള്ളതിന് എന്താ തെളിവ് അതേപോലെ യേശുക്രിസ്തുവിനെ പുതപ്പിച്ച ലിനൻ എന്നൊരു തുണി അത് ഈ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും മൂന്ന് നാല് പ്രാവശ്യം പുറത്ത് കാണിച്ച് ഭക്തിയാദരപൂർവ്വം എല്ലാവരും തൊട്ടു അത്രേ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ പുതപ്പിച്ചതാണ് ഈ തുണി എന്നുള്ളതിന് എന്താ തെളിവുള്ളത് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇവിടെയെല്ലാം അത് തുണി എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്തു പോകുന്നു അങ്ങനെയുള്ള വിശ്വാസത്തിൽ പോലും മകരജ്യോതി ഈശ്വരന ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പുരാണത്തിലോ ഇതിഹാസത്തിലോ അല്ലെങ്കിൽ കഥകളിലോ ഐതിഹ്യമാലയിലോ പോലും പറഞ്ഞിട്ടില്ല പൊന്നമ്പലമേട്ടിലുണ്ടാകുന്ന ഉണ്ടാക്കുന്ന ആ തീ കത്തിക്കൽ കർപ്പൂര ആരാധനയുടെ ഭാഗം ദീപാരാധന നടത്തുന്ന സമയത്ത് ഇപ്പം നമ്മൾ പലപ്പോഴും ചിലതിനെ മുൻവിധിയോടുകൂടി ധരിക്കുന്നു ഇത് ദിവ്യമാണ് എല്ലാവർക്കും അറിയാം മകരവിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്ക് എത്തിക്കുകയാണ് പക്ഷെ ആരൊക്കെയോ ഒരു ഇമാജിനേഷനിൽ ഒരു വിവരണമുണ്ടാക്കി അത് ഈശ്വരനാണ് കത്തിക്കുന്നത് എന്ന് പക്ഷേ ഏത് ഹിന്ദുവിനോട് ചോദിച്ചു നോക്കാം മകരജ്യോതി ഈശ്വരനാണോ കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നൂറിൽ നൂറ് ശതമാനം ഹിന്ദുക്കളും പറയും അല്ല അത് ഈശ്വരനല്ല കത്തിക്കുന്നത് എന്ന് ഈശ്വരനല്ല കത്തിക്കുന്നെങ്കിൽ പിന്നെ ആരെ കത്തിക്കാനാ സാധ്യത ഏതെങ്കിലും മൃഗങ്ങൾ പൊന്നമ്പലമേട്ടിൽ ചെന്നിട്ട് വിളക്ക് കത്തിക്കാൻ സാധ്യതയില്ല പിന്നെ കത്തിക്കാൻ സാധ്യതയുള്ള മനുഷ്യർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഈശ്വരനല്ല കത്തിക്കുന്നത് മകരജ്യോതിഷ് എന്നറിയാവുന്ന വ്യക്തികൾക്ക് ആ വരിയിൽ തന്നെ ഉണ്ട് ഈശ്വരനല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കത്തിക്കുന്നത് മനുഷ്യരാണെന്ന് അങ്ങനെയുള്ള ആ ജ്വാലയെ ഏതെല്ലാം വികൃതമായ രീതിയിലാണ് വിവരിക്കുക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മറ്റോ ചെറിയാൻ ഫിലിപ്പ് പറയുകയുണ്ടായി ഗവൺമെൻറ് തട്ടിപ്പാ നടത്തുന്നത് എന്ന് അദ്ദേഹത്തിന് എന്ത് അവകാശമുള്ളത് ഇവിടെ രോഗശാന്തിയും ശുശ്രൂഷയും സുവിശേഷവും നടത്തുന്നത് പട്ടാപ്പകൽ നടത്തുന്ന തട്ടിപ്പല്ലേ പട്ടാപ്പകൽ നടത്തുന്ന തട്ടിപ്പല്ലേ കോടികളുടെ തട്ടിപ്പ് അദ്ദേഹത്തിൻ്റെ മതത്തിന് ഇതേപോലൊരു വരി അദ്ദേഹത്തിന് പറയാൻ സാധിക്കും ഈ മകരജ്യോതിഷ് കാണാൻ വരുന്നവരെല്ലാം ആ കത്തിക്കുന്ന തീ കാണാനാണ് വരുന്നത് എന്നാർക്കെങ്കിലും തോന്നണുണ്ടോ അതുകൂടി ചിന്തിച്ചു നോക്കാം യഥാർത്ഥത്തിൽ ശബരിമലയിൽ വരുന്ന ഭക്തന്മാരിൽ നാലര ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ജ്യോതിഷ കാണുന്ന സമയത്ത് ശബരിമലയിലുള്ളത് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം വ്യക്തികളും മണ്ഡലവിളക്കിനും വിഷുവിനും ബാക്കി സമയത്തുമാണ് തൊഴാൻ പോവുക അവരൊന്നും മകരജ്യോതിഷ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കാർക്കും ദുഃഖവും കരച്ചിലും ഒന്നും വന്നിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ചില വ്യക്തികൾ ചില വിഷയങ്ങൾ ഉണ്ടാക്കി അവർ ചർച്ച ചെയ്യപ്പെടാനും വേണ്ടിയിട്ട് അവരുടെ പ്രാഗൽഭ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അസാധാരണമായ വൈഭവശേഷി കാണിക്കാൻ വേണ്ടിയിട്ട് ചിലതെല്ലാം പടച്ചു കൂട്ടുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങളെ ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ നിഷേധിക്കുന്നതും പുച്ഛിക്കുന്നതും അവഹേളിക്കുന്നതിൻ്റെയും പുറകിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഹിഡൺ അജണ്ടയുണ്ടെന്ന് തോന്നാറുണ്ട് തേൻതുള്ളികളിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും പലപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല അത് വിവരിക്കപ്പെടുന്നത് വേറെ ഏതെല്ലാമോ ഹിഡൻ അജണ്ടയുമായിട്ടാണ് പലരും മുമ്പോട്ട് വരുന്നത് ഇതിനകത്ത് മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും യുക്തിവാദികളും പുരോഗമനവാദികളും ഹിന്ദു ധർമ്മ സംരക്ഷകരെന്ന് നടിക്കുന്നവരും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാവർക്കും ചില ഹിഡൻ അജണ്ടയുണ്ട് ഭാരതീയ പൈതൃകത്തെ നിന്യമാം വിധം ചിത്രീകരിക്കുക അവഹേളിക്കുക പുച്ഛിക്കുക അപകീർത്തിപ്പെടുത്തുക അതിൽ നിന്ന് കിട്ടുന്നൊരാശ്വാസമുണ്ട് അതിലാണ് ഇവരുടെ എല്ലാം വിജയം കാണുന്നത് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് അതുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈശ്വര വിഗ്രഹം പോലും മനുഷ്യനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ജ്വാല മനുഷ്യനുണ്ടാക്കിയാൽ എന്താ പ്രശ്നം എന്നതാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കാനുള്ളത് നമ്മൾ ഓർമ്മിക്കാനുള്ളത് മാറ്റങ്ങൾ എല്ലാത്തിലും വേണം എല്ലാ സ്ഥലത്തും മാറ്റങ്ങളുണ്ട് മാറാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് അവിഭാജ്യ ഘടകവുമാണ് എന്ന് നമുക്ക് എന്നും ഓർമ്മിക്കാൻ സാധിക്കണം ഇന്നലെ കണ്ട ചെടിയായിരിക്കില്ല ഇന്നത്തെ ചെടി ഇന്നലെ ഒഴുകിയ വെള്ളമല്ല ഇന്നത്തെ വെള്ളം ഇന്നലെ ഉദിച്ച സൂര്യോദയം പോലെ ആവണമെന്നില്ല ഇന്നത്തെ സൂര്യോദയം അതുപോലെ ഇന്നലെ സംസാരിച്ച രീതിയിൽ ഇന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ഇന്നലെ സാമ്പാറുണ്ടാക്കിയ മാതിരി ഇന്ന് സാമ്പാറുണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല ഇന്നലെയുള്ള മാനസികാവസ്ഥയായിരിക്കണമെന്നില്ല ഇന്നത്തെ മാനസികാവസ്ഥ ഇന്നലെ ഞാൻ പെരുമാറിയ മാതിരി ആവണമെന്നില്ല ഇന്നത്തെ പെരുമാറ്റം ഇന്നലെ ചിന്തിച്ച മാതിരി ആകണമെന്നില്ല ഇന്നത്തെ ചിന്ത ഇന്നലെ വായിച്ചത് ഇന്നലെ എന്നിൽ സ്വാധീനമുണ്ടാക്കിയതുപോലെ ഇന്ന് വായിച്ചത് ഇന്ന് എന്നിൽ സ്വാധീനമുണ്ടാക്കണമെന്നില്ല ഇത്രയും ഞാൻ നിങ്ങളോട് ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് എല്ലാത്തിലും മാറ്റം ഉണ്ടാവണം എപ്പോഴും മാറ്റം ഉണ്ടാവും എപ്പോഴും മാറ്റമുണ്ടാവണം സാധാരണഗതിയിൽ പറയാറുണ്ട് stagnation is death and life is growth അപ്പോൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഈസ് ലൈഫ് ഏതായാലും ഇല്ല സ്റ്റാഗ്നേഷൻ ഡെത്തും ഗ്രോത്ത് എന്ന് പറയുന്നത് ലൈഫുമാണ് ഈ ഗ്രോത്താണ് മാറ്റത്തിന് വിധേയമാകുന്നത് ലോകത്തിലെ ഒന്നും സ്റ്റാറ്റിക് അല്ല എല്ലാം ഡൈനാമിക്കാണ് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് മാത്രം ഒരാറ്റം പോലും സ്റ്റാറ്റിക് അല്ല അതിൻ്റെ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ വസ്തുക്കളും മാറിക്കൊണ്ടേയിരിക്കുന്നു നൈട്രജൻ എന്ന മോളിക്യൂൾ പോലും അത് കോമ്പൗണ്ടുകളായിട്ട് നൈട്രജൻ സൈക്കിളിലൂടെ കറങ്ങുന്നു ജീവാത്മാവ് പോലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ശരീരം പോലും മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റത്തിന് വിധേയമാകാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്തകൾ മാറണം നമ്മുടെ വീക്ഷണങ്ങൾ മാറണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവണം എന്നും ശ്രദ്ധിക്കാനുള്ളത് മാറ്റം അസതവുമാ സദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്കായിരിക്കണം മാറ്റങ്ങൾ തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കായിരിക്കണം മാറ്റങ്ങൾ മൃത്യോർമ അമൃതം ഗമയ ജീവിത ദുഃഖത്തിൽ നിന്ന് ജീവിത ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്കായിരിക്കണം മാറ്റം ഇതാണ് മാറ്റം എന്ന് പറയുന്നത് അതായത് മാറ്റം എപ്പോഴും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അതുപോലെ തന്നെ നെഗറ്റീവുകളിൽ നിന്ന് പോസിറ്റീവിലേക്ക് ശത്രുത്വത്തിൽ നിന്ന് മിത്രത്വത്തിലേക്ക് നിന്ദയിൽ നിന്ന് സ്തുതിയിലേക്ക് ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് സന്തോഷത്തിലേക്കുള്ള മാറ്റം ഈ മാറ്റങ്ങൾ എല്ലാം ഉണ്ടാകേണ്ടത് അവനവനിലാണ് അകത്തുനിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഓർമ്മിക്കുക revolutionary change should take place internally അകത്ത് വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാവണം പുറത്ത് എവല്യൂഷണറി ചേഞ്ച് ഉണ്ടാവണം പരിണാത്മകമായ പരിണാമ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മുടെ മനസ്സിനകത്ത് വയലൻ്റ് ചേഞ്ച് ഉണ്ടാവണം എങ്കിലേ പുറത്ത് സൈലൻ്റ് ചേഞ്ച് ഉണ്ടാവുള്ളൂ ഇതാണ് മാറ്റം എല്ലാത്തിലും മാറ്റങ്ങൾ ആവശ്യമാണ് മാരനാശാൻ പാടിയിരുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ചട്ടങ്ങളെ മാറ്റണം അല്ലെങ്കിൽ ഈ ചട്ടങ്ങൾ നിങ്ങളെ തന്നെ മാറ്റി എന്ന് വരും അത്ര ഉജ്ജ്വലമായിട്ടുള്ളൊരു വരിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മാറ്റത്തിന് വിധേയമാകണം മാറ്റത്തിന് വിധേയമാകാത്തതൊന്നേ ഉള്ളൂ ഡെഡ് മെറ്റീരിയൽ ഇന്നലെ കണ്ട കല്ല് ഇന്ന് അതേപോലെ ഇരിക്കും ഇന്നലെ കണ്ട പാറക്കഷ്ണം ഇന്നും അതേപോലെ ഇരിക്കും ഇന്നലെ കണ്ട മണ്ണ് ഇന്നും അതേപോലെ ഇരിക്കും ജീവനുള്ള ചെടികളും ജന്തുക്കളും സസ്യലതാദികളും എല്ലാം മാറ്റത്തിന് വിധേയമായിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യനും മാറ്റത്തിന് വിധേയമാകണം ആ മാറ്റത്തിന് വിധേയമാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്മയിൽ നിന്ന് നന്മയിലേക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദശരഥൻ കൈകേയിക്ക് രണ്ട് വരം കൊടുത്ത കാര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ദ്രനോ മറ്റോ ആയിട്ടുള്ള യുദ്ധത്തിൽ ദശരഥൻ്റെ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി തെറിച്ചു പോകാതിരിക്കാൻ പാകത്തിന് കൈകീയാണ് ആ രഥത്തിൻ്റെ ആണി മുറുക്കി പിടിച്ചത് അത് കാരണം തന്നെ ദശരഥൻ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു ദശരഥൻ യുദ്ധത്തിൽ തോറ്റിട്ടില്ല പക്ഷെ തോൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു രഥത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിരുന്നെങ്കിൽ അത് പറ്റാതെ ദശരഥനെ രക്ഷിച്ചത് കേകയ രാജാവിൻ്റെ പുത്രിയും അസാമാന്യമാം വിധം യുദ്ധം ചെയ്ത് ശീലമുള്ളതുമായ സ്ത്രീയാണ് കേകയ രാജാവ് ഇല്ലാത്ത സമയത്ത് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നത് മകളായ കൈകേയിയാണ് അപ്പോൾ കൈകേയിക്ക് രാജ്യപരിപാലനത്തിൽ അസാധാരണമായ പാടവേണ്ട അതുകൊണ്ടാണ് കൈകേയിയെ ദശരഥൻ യുദ്ധത്തിന് തൻ്റെ രഥത്തിൽ കൊണ്ടുപോവുകയും ചെയ്തത് ആ കൈകേയിക്ക് ഈ അവസരത്തിൽ ഒരു സഹായം കൊടുക്കാനും സാധിച്ചു ഭാര്യയായ കൈകേയി തന്നെ യുദ്ധത്തിൽ വിജയിപ്പിച്ചതിന് ദശരഥൻ അസാധാരണമാംവിധം സന്തോഷിച്ചു രണ്ട് വരം ഉടനെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കൈകേയി സന്തോഷത്തോടുകൂടി വരം സ്വീകരിക്കുന്നു എന്നും ഇപ്പോൾ വേണ്ട ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാമെന്നും പറഞ്ഞു ആ വരമാണ് പിന്നീട് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭരതനെ രാജാവായി വാഴിക്കണമെന്നുമുള്ള ആഗ്രഹങ്ങൾക്ക് ആയിട്ട് പിന്നീട് ഉപയോഗിച്ചത് ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരികയാണ് ഭർത്താവായ ദശരഥനെ സംരക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഭാര്യയായ കൈകേയിക്കില്ലേ കൈകൈ അത് മാത്രമല്ലേ ചെയ്തുള്ളൂ പിന്നെ എന്തിന് കൈകൈക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയി ആ അവാർഡ് കൊടുക്കുന്നതിന് പകരം ഭാര്യയെ നല്ല രീതിയിലൊന്ന് അഭിനന്ദിച്ചിരുന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരു ചെറിയ പുരസ്കാരം കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടാകാത്ത വിധത്തിൽ അവിടെ വെച്ച് എല്ലാം തീർക്കാമായിരുന്നു മറിച്ച് രണ്ട് വരം കൊടുക്കാമെന്ന് പറഞ്ഞു ആ രണ്ട് വരം കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അങ്ങോട്ട് കൊടുക്കരുതായിരുന്നോ അത് പിന്നീട് വാങ്ങിക്കാൻ വേണ്ടി അനുവദിച്ചു ഞാനിതാ എക്സ് വൈ രണ്ട് വരം ഇപ്പം തരുന്നു എന്ന് പറയുന്നതിന് പകരം രണ്ട് വരം തരാമെന്നും അത് പിന്നീട് മതി എന്ന് പറഞ്ഞപ്പോൾ ശരി നിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറയാം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ അടുത്ത ബന്ധുക്കൾക്ക് നമ്മൾ എന്ത് വാഗ്ദാനം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നല്ലേ എൻ്റെ അർത്ഥം വാഗ്ദാനം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണമെന്നും പിന്നത്തേക്ക് വെക്കരുത് എന്നും ഒരു സന്ദേശം കൂടി അതിനകത്തില്ലേ അതല്ലേ നമ്മളെല്ലാം പഠിക്കേണ്ടത് നമ്മൾ ദശരഥൻ്റെ യുദ്ധവും കൈകൈയുടെ യുദ്ധസാമർഥ്യവും പിന്നെ രാമൻ്റെ ഭക്തിയിലേക്ക് കടന്നു പോകുന്നു ജീവിതത്തിൽ പകർത്താനുള്ള അസാധാരണമായിട്ടുള്ള അനിതര അസാധാരണമായിട്ടുള്ള സന്ദേശങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല ഒക്കെ ഭക്തിയുടെ മൂടുപടത്തിലൂടെ കടന്നു പോകുന്നു ഇതെല്ലാം ദശരഥന് പറ്റിയ അബദ്ധം ഒന്ന് കൈകേയിയെ യുദ്ധക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല വളരെ ഭാഗ്യവശാലാണ് കൈകേയെ കൊണ്ടുപോയത് അത്ര കപ്പാസിറ്റിയുള്ള കൈകേയിക്ക് മാത്രമേ ദശരഥനെ ഈ അവസ്ഥയിൽ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അത് സംഭവിക്കുകയും ചെയ്തു പക്ഷേ സന്തോഷ ആധിക്യത്താൽ ചെയ്ത രണ്ട് അബദ്ധങ്ങൾ പിന്നീട് അവനവന് തന്നെ വിനയായി തീർന്നു അതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൽ പകർത്താൻ ഞാൻ നിർബന്ധിക്കില്ല എന്നാലും ഓർമ്മിക്കാം ആരെയും പരിധിക്കപ്പുറം വിശ്വസിക്കരുത് ഒരാളും എല്ലാ ദിവസവും ഒരേപോലെ പെരുമാറിയെന്ന് വരില്ല എല്ലാവരുടെയും വീക്ഷണങ്ങളിൽ മാറ്റം ഉണ്ടാവും എല്ലാവരുടെയും സ്നേഹബന്ധത്തിലും ബന്ധത്തിലും ബന്ധനത്തിലും മാറ്റം ഉണ്ടാവും ആഗ്രഹങ്ങളിലും പ്രതീക്ഷകളിലും മാറ്റം ഉണ്ടാവും ഈ അനുസരിച്ച് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ബന്ധങ്ങളിൽ മാറ്റം വരും അതുകൊണ്ട് തന്നെ ഏത് വാക്ക് കൊടുക്കുമ്പോഴും ഭാര്യയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ശ്രദ്ധിച്ചു കൊടുക്കുക കൊടുക്കാനുള്ളത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക കൊടുക്കുമെന്ന് പറയുന്നത് ശപഥരൂപത്തിൽ കൊടുക്കുമെന്ന് പറയാതിരിക്കുക പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ വാക്ക് തരുന്നു ഞാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എന്നും വാക്ക് പാലിക്കുന്നവനാണ് ഒരിക്കൽ പറഞ്ഞാൽ അത് എന്നെന്നത്തേക്കും ആപ്ലിക്കബിളാണ് എന്നീ പദങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ദശരഥൻ്റെ ഏറ്റവും പ്രിയ പത്നിയായ കൈകേയിക്ക് തൻ്റെ ആഗ്രഹം സ്വന്തമായിട്ടുണ്ടായതല്ല എന്നിരുന്നിട്ട് പോലും മറ്റ് ഒരു വ്യക്തിയുടെ പ്രേരണ കൊണ്ടുണ്ടായ ആ ആഗ്രഹം പോലും സബലീകരിക്കാൻ പണ്ട് തൻ്റെ ഭർത്താവിനെ യുദ്ധക്ഷേത്രത്തിൽ രക്ഷിച്ചതിൻ്റെ കൂലിയായിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വരം ബലമായി വാങ്ങിക്കേണ്ടി വന്നു ബലമായി വാങ്ങിച്ചു ബൈ ഫോഴ്സ് അർത്ഥം വളരെ വ്യക്തമാണ് ഇന്നത്തെ ദശരഥൻ ആയിരിക്കില്ല നാളത്തെ ദശരഥൻ ഇന്നത്തെ കൈകേയി ആയിരിക്കില്ല നാളത്തെ കൈകേയി ഇന്നത്തെ ഞാൻ ആയിരിക്കില്ല നാളത്തെ ഞാൻ ഇന്നത്തെ നിങ്ങളായിരിക്കില്ല നാളത്തെ നിങ്ങൾ ദേശവും കാലവും വ്യക്തിത്വവും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം അനുസരിച്ച് നമ്മളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും ആ മാറ്റത്തിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഏത് വാക്ക് ആർക്ക് കൊടുക്കുമ്പോഴും ആ വാക്ക് നമ്മളുടെ ജീവിതത്തിന് ഭാരമായി തീരാതിരിക്കട്ടെ നമ്മൾ ഭാരതത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പലപ്പോഴും പലരും പറയാറുണ്ട് ശരിക്കും ഭാരതത്തിലെ പോലെ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ലോകത്തിലെ ഒരു രാജ്യവും ഇല്ല യഹോവയ്ക്ക് ഭാര്യയില്ല ക്രിസ്തുമതത്തിൽ ബൈബിളിൽ ഒരു സ്ഥലത്തും സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം സ്ഥാനം കിട്ടിയിട്ടില്ല അതേപോലെയാണ് അള്ളാഹു ഖുറാനിൽ ഒരു സ്ഥലത്തും സ്ത്രീകൾക്ക് അർഹിച്ച സ്ഥാനം കൊടുത്തിട്ടില്ല അള്ളാഹു പുരുഷ മേധാവിത്വമുള്ള ദൈവമാണ് യഹോവയും പുരുഷ മേധാവിത്വമുള്ള ദൈവമാണ് ഭാരതത്തിൽ ഏത് ഈശ്വര സങ്കല്പമെടുക്കാം പരമശിവൻ ഉണ്ടെങ്കിൽ പാർവതിയുണ്ട് മഹാവിഷ്ണു ഉണ്ടെങ്കിൽ മഹാലക്ഷ്മിയുണ്ട് ബ്രഹ്മാവുണ്ടെങ്കിൽ സരസ്വതിയുണ്ട് പ്രപഞ്ച പുരുഷ സങ്കല്പമുണ്ടെങ്കിൽ പ്രകൃതി ദേവി സങ്കല്പമുണ്ട് ബ്രഹ്മസങ്കല്പമുണ്ടെങ്കിൽ മഹാമായ സങ്കല്പമുണ്ട് തത്തുല്യമായ ഫെമിനിൻ ജെൻഡർ ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യം അറിയിക്കാനാണ് ഭാര്യ ഭർത്താവ് മാതാപിതാവ് സഹോദരി സഹോദരൻ പുത്രൻ പുത്രി ഈ ഭാവങ്ങളെല്ലാം ഭാരതത്തിൽ ഒരേ രീതിയിലാണ് കണക്കാക്കിയിരുന്നത് ധർമ്മശാസ്ത്രത്തിൽ ഓരോ വ്യക്തിയും അവരവരുടെ വീക്ഷണമനുസരിച്ച് പലതും എഴുതിയിട്ടുണ്ടാവാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ടാവാം അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നിലും സ്ത്രീയോടും പുരുഷനോടും ഭാരതീയർക്ക് രണ്ട് തരത്തിലുള്ള കാഴ്ചകൾ പാടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പതിനാല് വർഷം വനവാസത്തിന് പോയ ശ്രീരാമൻ യാത്ര പുറപ്പെടുന്ന വേളയിൽ പലരും തടഞ്ഞു അച്ഛൻ വാർദ്ധക്യത്തിൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാണ് സ്വീകരിക്കേണ്ട എന്ന് അവസാനം വശിഷ്ഠ മഹർഷി വന്ന് ശ്രീരാമനോട് പറയുന്നുണ്ട് രാമ നിന്നോട് കാട്ടിലേക്ക് പോവണ്ട എന്ന് പറയുന്നത് നീ കേൾക്കില്ലെന്നറിയാം നീ അതനുസരിക്കില്ലെന്നറിയാം എന്നാലും നിന്നോട് ഞാൻ ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം തരികയാണ് നിന്നോട് മാത്രമല്ലേ കൈകേയി മാതാവ് വനത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദശരഥൻ നിന്നോട് മാത്രമല്ലേ കാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ സീതയോട് വനത്തിലേക്ക് പോകാൻ നിൻ്റെ കൂട്ടത്തിൽ പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ ഭർത്താവിൻ്റെ അതേ ശരീരം പോലെയാണ് രണ്ട് ശരീരമാണെങ്കിലും ഒരൊറ്റ ഘടകമാണ് ഭാര്യ ഭർത്താക്കന്മാർ അതുകൊണ്ട് നീ വനത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ പ്രതിനിധിയായിട്ട് നീ തന്നെയായ സീതയാണ് രാജ്യം ഭരിക്കേണ്ടത് അതുകൊണ്ട് കോശല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ സിംഹാസനത്തിൽ ഇരുന്ന് നീ വരുന്നത് വരെ രാജ്യം ഭരിക്കാൻ സീതയെ അനുവദിക്കുക ഭരതനല്ല ഭരിക്കേണ്ടത് കാരണം രാമനോട് വനത്തിലേക്ക് പോകാൻ പറയാനുള്ള അവകാശം ഒരു പക്ഷേ വരത്തിൻ്റെ ഫലം കൊണ്ട് എന്ന് വരാം പക്ഷേ രാജാവാക്കേണ്ടത് ആരെയാണെന്ന് ധർമ്മശാസ്ത്രമാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ രാജാവിൻ്റെ സീമന്തപുത്രൻ മുത്തപുത്രനാണ് രാജാവാകേണ്ടത് അയാളില്ലെങ്കിൽ അയാളുടെ തന്നെ ഭാഗമായ ഒരാൾ അത് സീതയാണ് നീ കാട്ടിലേക്ക് പോകണമെന്നുള്ളത് ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമല്ല ഭരതൻ രാജാവാകണമെന്നുള്ളത് ആഗ്രഹത്തിൻ്റെ മാത്രമാണ് ധർമ്മശാസ്ത്രത്തിന് അനുകൂലമല്ല അപ്പോൾ ധർമ്മശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ളത് നിൻ്റെ പത്നിയായ സീത ഈ കോശല രാജ്യം ഭരിക്കട്ടെ അയോധ്യയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ത്രേതായുഗത്തിൽ നടന്ന സംഭവമാണ് ഓർമ്മിക്കുക രാമന് പകരം രാമൻ്റെ ഭാര്യയെ രാജ്ഞിയുടെ സ്ഥാനത്തിരുന്ന് കോസല രാജ്യം ഭരിക്കാൻ അന്ന് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് ആധാരമായ വശിഷ്ഠ ധർമ്മശാസ്ത്രം എഴുതിയ വശിഷ്ഠ മഹർഷിക്ക് പറയാൻ സാധിച്ചു ഇവിടെ സ്ത്രീകൾക്ക് ആദരവ് കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സ്ത്രീകളെ ദാസികളായിട്ട് ഉപയോഗിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഈ ദൈവസങ്കല്പത്തിലും ആരാധനാ സങ്കല്പത്തിലും നമ്മുടെ ഇതിഹാസങ്ങളിലുമെല്ലാം യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ചൈതന്യമാണ് മുഴച്ചു നിൽക്കുന്നത് ആദികാവ്യമായ രാമായണമുണ്ടായത് സീത കൈകേയി മന്ദര മൂന്ന് സ്ത്രീകൾ കാരണമാണ് ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വല ഗ്രന്ഥമായ മഹാഭാരതം ഉണ്ടായത് മൂന്ന് സ്ത്രീകൾ കാരണമാണ് ഒന്ന് പാഞ്ചാലി രണ്ട് കുന്തി മൂന്ന് ഗാന്ധാരി ഇവർ മൂന്ന് പേരുമാണ് രണ്ടാമത്തെ ഇതിഹാസത്തിന് ജന്മം നൽകിയത് ആദ്യത്തെ ഇതിഹാസത്തിന് ജന്മം നൽകിയതും മൂന്ന് സ്ത്രീകളാണ് ചിന്തിച്ചു നോക്കുക എവിടെയാണ് ഭാരതത്തിൽ സ്ത്രീകൾ അവഹേളിക്കപ്പെട്ടത് എന്നും ഭാരതത്തെ അവഹേളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു നടക്കാനുള്ള ചെറിയ ചെറിയ തുണ്ടുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ലഭിക്കുമ്പോഴാണ് മനുസ്മൃതി കത്തിക്കാനും അതുപോലെ തന്നെയുള്ളത് ഉപയോഗിച്ച് അവഹേളിക്കാനുമെല്ലാം നമ്മൾ മുമ്പോട്ട് വരിക എന്നിട്ട് എല്ലാവരോടും പറയുക ചരിത്രബോധമുണ്ടാകണം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലെ ലക്ഷക്കണക്കിന് സന്ദേശങ്ങൾ ഒന്നുപോലും വായിക്കാതെ എവിടെയെങ്കിലും കണ്ട ഒരു വലിയ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ ജ്ഞാനികളെ പോലെ വിലസുന്നു നിങ്ങളുടെ അജ്ഞത എൻ്റെ ശക്തിയായി നമ്മൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ വാദിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്നു എന്തൊരു കഷ്ടമാണല്ലേ ഈശ്വരനോട് ഭക്തി ഉണ്ടാവണം ഫെയ്ത്ത് ഉണ്ടാവണം എന്ന് പറയും ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിൽ കുറേ കാലം പ്രവർത്തിച്ചിരുന്നു ഞാനൊരു പെന്തക്കോസ്തുകാരനായ പ്രൊഫസറുടെ കീഴിലാണ് പ്രവർത്തിച്ചത് അദ്ദേഹം എന്നെ ആരെ പ്രയോ പരിചയപ്പെടുത്തുമ്പോഴും പറയുമായിരുന്നു this is doctor Gopal he's a God fearing man എന്ന് എത്ര വലിയ മനുഷ്യനോടാണ് ഇദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഉടനെ തിരുത്തും I am not a God fearing man I do not have any fear towards God I do not consider God is my enemy or something like that why should I be afraid of the God ദൈവത്തിനെ എന്തിനു ഭയക്കണം ഒരുപക്ഷെ ബൈബിളിലെ വിവരണപ്രകാരം ദൈവത്തിന് ഭയക്കേണ്ടത് ആവശ്യമാണ് ദൈവം വാശിയും വൈരാഗ്യവും പ്രതികാരവും പകയുമുള്ളതാ ദൈവമാണ് ദൈവത്തിൻ്റെ നാളുകൾ സന്തോഷത്തിൻ്റെയല്ല ദുഃഖത്തിൻ്റെയും വാശിയുടെയും പകയുടെയും നാളുകളാണ് ദൈവത്തിൻ്റെ നാളുകൾ അതിൽ കടലുകൾ ക്ഷോഭിക്കുകയും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും ഭൂമി എല്ലാം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ നാളുകൾ സത്യമാണ് അങ്ങനെയുള്ള ദൈവമാണെങ്കിൽ ഗോഡ് ഫിയറിങ് പീപ്പിൾ തന്നെ ആവണം എന്നുള്ളത് ഉറപ്പാണ് ദൈവത്തിനെ ഭയം വേണം പക്ഷേ ഭാരതത്തിൽ അങ്ങനെയുള്ളൊരു ഈശ്വര സങ്കല്പം ഇല്ല ചിരിച്ച് സന്തോഷത്തോടു കൂടിയ ദൈവസങ്കല്പം ഒരു ഈശ്വരൻ പോലും ഒരാളെ ശപിച്ചതായിട്ട് നമ്മുടെ പുരാണത്തിലോ വേദത്തിലോ ഇതിഹാസത്തിലോ ഇല്ല ആര് ആരെയെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരായവർ മാത്രമാണ് മറ്റുള്ളവരെ ശപിച്ചിരിക്കുന്നത് അസുരന്മാരോ ദേവന്മാരോ ആരെയും ശപിച്ചിട്ടില്ല മഹാവിഷ്ണു ശപിച്ചതായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹിച്ചതായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ ശിവൻ ശപിച്ചതായിട്ട് കാണാൻ സാധിക്കില്ല കേൾക്കാൻ സാധിക്കില്ല അനുഗ്രഹിച്ചതായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ ബ്രഹ്മാവ് വരം കൊടുത്തു എന്നാ പറയുക ശാപം കൊടുത്തു എന്ന് പറയില്ല ഒരു കാരണവശാലും ഭാരതത്തിലെ ഈശ്വരന്മാരെ ശപിക്കാറില്ല ഒരിക്കലും അവരെ നശിപ്പിക്കാറുമില്ല ഒരിക്കലും അവരെ തകർത്ത് തരിപ്പണമാക്കാറുമില്ല ഇവിടെ ദൈവത്തിൻ്റെ നാളുകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും നാളുകളാണ് അതുകൊണ്ടല്ലേ നമ്മൾ പറയുക ഈശ്വരീയമായ അവസ്ഥ എന്ന് ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അതാണ് ഈശ്വരീയത ആ ഈശ്വരനോട് നമുക്ക് വേണ്ടത് ഭയം എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധമാണ് അമ്മയോടും അച്ഛനോടും നമുക്ക് വേണ്ടത് ഭയമല്ല ഭക്തിയാണ് മാതൃഭക്തി പിതൃഭക്തിയാണ് ആചാര്യ ഭക്തിയാണ് വേണ്ടത് കടുവയോടും പുലിയോടുമാണ് നമുക്ക് ഭയം ഉണ്ടാവേണ്ടത് അപ്പോൾ കടുവയുടെയും പുലിയുടെയും തത്തുല്യ സ്വഭാവമുള്ളതിനോടല്ലേ നമുക്ക് ഭയം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവഭയം ഉണ്ടാവുക ഏതായാലും ഭാരതത്തിൽ അഞ്ച് തരത്തിലുള്ള ഭക്തിയാണ് ഉണ്ടായിരുന്നത് അത് സഖ്യഭാവ ഭക്തി ഞാനും ഈശ്വരനും കൂട്ടുകാരാണ് അത് ശാന്തഭാവ ഭക്തി ഞാനും ഈശ്വരനും ഒരേപോലെ ഒരുമിച്ച് നടക്കുന്നവരാണ് അതുപോലെ തന്നെ വാത്സല്യഭാവ ഭക്തി ഈശ്വരൻ ഒരു കുട്ടിയെപ്പോലെ ഈശ്വരനെ ഒരു കുട്ടിയെപ്പോലെ കാണുന്നു വാത്സല്യത്തോടുകൂടി ഞാൻ കാണുന്നു ആതുര്യഭാവ ഭക്തി ഈശ്വരൻ എൻ്റെ കാമുകനാണ് എന്ന രീതിയിൽ കാണുന്നു ദാസ്യഭാവഭക്തി ഈശ്വരൻ എൻ്റെ യജമാനാണ് ഞാൻ ദാസനാണ് ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ശാന്തഭാവഭക്തി വാത്സല്യഭാവഭക്തി മാധുര്യഭാവഭക്തി ദാസ്യഭാവഭക്തി വാത്സല്യഭാവഭക്തി ഇങ്ങനെയുള്ള ഭക്തിയാണ് ഭാരതത്തിലുണ്ടായിരുന്നത് എത്ര ഒരു യുക്തിസഹജമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിനെ പോലെയാണ് മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ശത്രുക്കൾ തമ്മിലുള്ള ബന്ധം പോലെയാണ് മറ്റു മതങ്ങളിൽ ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശത്രുക്കളെ നമുക്ക് ഭയമാണ് അതുപോലെ തന്നെ ക്രൂര ജീവികളെ ജന്തുക്കളെ നമുക്ക് ഭയമാണ് അതുപോലെയാ ദൈവത്തിനോട് ഇവർക്ക് ഭയം എന്തൊരു വികൃതമായ മാനസികാവസ്ഥയാണ് ഭാരതത്തിൽ ജനിക്കാത്ത എല്ലാ സംസ്കാരത്തിനും ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഒരു മതത്തെയും താഴ്ത്തിക്കെട്ടാൻ പറയല്ല ആ മതത്തിലുള്ളവർ ഇത് കേൾക്കുന്നവർ തന്നെ ചിന്തിക്കുക യേശുക്രിസ്തുവിനോട് നിങ്ങൾക്ക് ഭയം യഹോവയോട് നിങ്ങൾക്ക് ഭയം ആ ദൈവദൂതന്മാരോട് നിങ്ങൾക്ക് ഭയം എന്തിനു ഭയപ്പെടണം ഭയപ്പെടേണ്ടത് പാപത്തെയാണ് ഈശ്വരനെ അല്ല പാപഭയമുണ്ടാകണം ഈശ്വര ഭക്തിയാണ് ഉണ്ടാവേണ്ടത് തിരുത്തുക ഇന്ന് തന്നെ തിരുത്തുക ബൈബിളിൻ്റെ ആരാധകരെ ഖുറാനിൻ്റെ ആരാധകരെ ഇന്നു മുതൽക്ക് തിരുത്തണം പാപത്തിനോട് ഭയവും ഈശ്വരനോട് ഭക്തിയുമാണ് ഉണ്ടാവേണ്ടത് എന്നറിയുക മഹാഭാരതം വീട്ടിൽ വെച്ചാൽ പ്രശ്നമുണ്ടാവുമെന്ന് പലരും പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ വീട്ടിൽ വെച്ചാൽ പ്രശ്നം ഉണ്ടാവണ്ടേ ഭഗവത്ഗീത വീട്ടിൽ വെച്ചാൽ പ്രശ്നം ഉണ്ടാവണ്ടേ അപ്പോൾ കാരണം ഭഗവത്ഗീത തസ്മാത് ഉത്തിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്ന് പറയുന്നുണ്ട് ഹേ കുന്തിപുത്ര യുദ്ധം ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് നീ എഴുന്നേറ്റാലും ഭഗവത്ഗീതയിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ലേ രാമായണത്തിലെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ലേ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി മക്ക മുതൽക്ക് സ്പെയിൻ വരെ തൻ്റെ മതം സ്വീകരിക്കാത്തവരെ വാളുകൊണ്ട് അറുത്ത് കൊന്നിട്ടാണ് പോയത് യുദ്ധം ചെയ്തത് താൻ പറഞ്ഞത് സ്വീകരിക്കാത്തവരെ യുദ്ധം ചെയ്ത് തടവിലാക്കി മുഹമ്മദ് നബി ചെയ്തിരിക്കുന്ന അത്രയും യുദ്ധം ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല സ്നേഹത്തിൻ്റെ പ്രവാചകനാണെന്ന് പറയുന്നേ ഉള്ളൂ പക്ഷേ എത്രയും യുദ്ധം ചെയ്തിട്ടുണ്ട് രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ട് അപ്പോൾ ഖുറാൻ വീട്ടിൽ വയ്ക്കുന്നത് പ്രശ്നമല്ലേ ബൈബിളിൽ എത്രയെത്ര യുദ്ധങ്ങളാണ് വിവരിക്കുന്നത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ ദൈവം തന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ട് വിഭാഗത്തിനെ എന്നിട്ട് ദൈവം ഒരു വിഭാഗത്തിൽ നിൽക്കും മറ്റേവനെ കൊന്നു കുഴിച്ചു മൂടും അതിൽ യുദ്ധമില്ലേ ബൈബിളിൽ രാമായണത്തിൽ യുദ്ധമില്ലേ പുരാണങ്ങളിൽ യുദ്ധമില്ലേ ഇന്ത്യ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രം വീട്ടിൽ വെച്ചാൽ ഭാരതവും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു ഒന്നാം ലോക ആയുധത്തിലും ചെറിയ രീതിയിൽ ഭാരതം പങ്കെടുത്തു ഭാരതവും ഇംഗ്ലീഷുകാരും തമ്മിൽ ചില സ്ഥലത്ത് യുദ്ധം നടന്നിട്ടുണ്ട് ഭാരതത്തിനകത്ത് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും യുദ്ധം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഭാരതത്തിനകത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് ഭാരതീയർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതൊക്കെ യുദ്ധമല്ലേ ഇതൊക്കെ യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥം നമ്മൾ വീട്ടിൽ വെച്ചിട്ടില്ലേ ചരിത്രം പഠിക്കുന്നില്ലേ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ജയിക്കുകയോ തോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ വെച്ചാൽ ഒരു പ്രശ്നമില്ല മഹാഭാരതം മാത്രം വീട്ടിൽ വെച്ചാൽ പ്രശ്നം ഉണ്ടാവും എന്തൊരു അബദ്ധ ജടിലമായ ധാരണയാണ് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ധാരണകളെല്ലാം ഉണ്ടാവുക എന്നെനിക്ക് അബദ്ധ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് നമ്മൾ തെറ്റുകളും ബാക്കിയെല്ലാം നിരന്തരമായിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു ആരൊക്കെയോ എന്തൊക്കെയോ എപ്പോഴൊക്കെയോ പറയുന്നത് കേട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നു തെറ്റ് തെറ്റ് തന്നെയാണ് ശരിയല്ലാത്ത തിരസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു